വിത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അതോർത്ഥഗുപ്തയേ ഗൂഢമസ്മാഭിഃ കിം ന ഹന്യതേ തതः അസ്യ ധനം സർവം ഹൃത്വാ പുനഃ അസ്മൈ മരണദണ്ഡാം വിധാസ്യന്തി മരണദണ്ഡനം വിധാസ്യന്തി തസ്മാത് तस्य धनानां च नाशः स्यात् अस्माकं च रक्षा न भवेत् तस्मादधुना तस्य धनस्य रक्षार्थम् अस्माभिः कस्मादयं न हन्यते इति अचिन्तयन्